ഓം കുമാരം മാതായുവതി സമുബ്ധം ഗുഹാബിഭർത്തി ന ദദാതി പിത്രേ അനീകമസ്യ നമിനജ്ജനാസ പുരഃ പശ്യന്തി നിഹിതമരതൗ തമേതന്ത്വം കുമാരം പേഷീ ബിഭർഷി മഹിഷീ ജജാന പൂർപ്പീരിഹി ഗർഭശരദോ വവർദ്ധ അപശ്യഞ്ചാതയ്യതസൂതമാതാ ഹിരണ്യദന്തം ശുചിവർണമാരാൽ ക്ഷേത്രാദപശ്യമായുധാമിമാനം ദദാനോ അസ്മാ അമൃതം വിപൃക്വൽ കിം മാമനിന്ദ്രാ തൃണവന്നനുക്താ ക്ഷേത്രാദപശ്യം സനുതശ്ചരന്തം സുമദ്യൂഥന്ന പുരുഷോഭമാനം നതാ അഗ്രഭ്രന്നജനിഷ്ടഹിഷ പലിക്നീരിദ്യുവതയോ ഭവന്തി കേമേമർജകം വിയവന്തഗോഭി നയേഷാങ്കോപാ അരണശ്ചിദാസ യ ഈഞ്ചഗൃഭുരവത്തെ സൃജന്തു ആജാതി പശ്വ ഉപനശ്ചികിത്വാൻ വസാമ്രാജാനം വസതിഞ്ജനാനാം അരാതയോ നിദധുർമർത്യേഷു ബ്രഹ്മാണ്യത്രേരവതം സൃജന്തു നിന്ദിതാരോ നിന്ദ്യാസോ ഭവന്തു ശുനശ്ചിച്ഛേപന്നിദിതം സഹസ്രാൽ യൂപാദമുഞ്ചോ അശമിഷ്ടഹിഷ ഏവാസ്മദഗ്നേ വിമുക്തിപാശാൻ ഹോതശ്ചികിത്വ ഇഹ തൂ നിഷദ്യ ഹൃണീയമാനോ അപഹിമതയ്യേ പ്രമേ ദേവാനാം വ്രതപാ ഉവാച ഇന്ദ്രോ വിദ്വ അനുഹിത്വാ ചചക്ഷ തേനാഹമഗ്നേ അനുശിഷ്ട ആഗാം വിജ്യോതിഷാ ബൃഹതാഭാത്യഗ്നി ആവിർവിശ്വാനി കൃണുതേ മഹിത്വാ പ്രാദേവീർമായാ സഹതേ ദുരേവാ ശിശീതേ ശൃംഗേ രക്ഷസേ വിനിക്ഷേ ഉതസ്വാനാസോ ദിവിഷന്ത്വഗ്നേ തിക്മായുധാ രക്ഷസേ ഹന്തവാ ഉ മദേചിതസ്യ പ്രരുജന്തി ഭാമാ നവരന്തേ പരിബാധോ അദേവീ ഏതം മേ സ്തോമന്തു വിജാത വിപ്ര രഥന്നധീരസ്വപാ അതക്ഷൻ യദീതഗ്നേ പ്രതിത്വം ദേവഹര്യാ സ്വർപ്പതി സ്വർപ്പതിരപ ഏനാജയേമ തുവിഗ്രീവോ വൃഷഭോ വാവൃധാന അശത്വാ അര്യസമജാതിവേദ ഇതീമമഗ്നിരമൃതാ അവോചൻ ബരിഹിഷ്മതേ മനവേ ശർമ്മയം സൽ ഹവിഷ്മതേ മനവേ ശർമ്മയം സൽ